അധ്യായം ഒൻപത് ഇസ്രയേൽ മുഴുവനും വംശാവലിയായി ചാർത്തപ്പെട്ടിരുന്നു അത് ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യഹൂദയെയോ അവരുടെ അകൃത്യം നിമിത്തം ബദ്ധരാക്കി ബാബലിലേക്ക് കൊണ്ടുപോയി അവരുടെ അവകാശത്തിലും പട്ടണങ്ങളിലുമുണ്ടായിരുന്ന ആദ്യ നിവാസികൾ ഇസ്രയേല്യരും പുരോഹിതന്മാരും ലേവ്യരും ദൈവാലയ ദാസന്മാരും ആയിരുന്നു എരുഷലേമിലോ ചില യഹൂദ്യരും ബെന്യാമീന്യരും എഫ്രൈമ്യരും മനശേരും പാർത്തു അവരാരെന്നാൽ യഹൂദയുടെ മകനായ പേരസിന്റെ മക്കളിൽ ബാനിയുടെ മകനായ ഇമ്രയുടെ മകനായ ഒമ്രയുടെ മകനായ അമ്മിഹൂദിന്റെ മകൻ ഊഥായി ഷീലോന്യരിൽ ആദ്യജാതനായ അസായാവും അവന്റെ പുത്രന്മാരും സേരഹിന്റെ പുത്രന്മാരിൽ യയൂവേലും അവരുടെ സഹോദരന്മാരുമായ അറുന്നൂറ്റി തൊണ്ണൂറ് പേരും ബെന്യാമീൻ പുത്രന്മാരിൽ ഹസെന്നൂവയുടെ മകനായ ഹോദവ്യാവിന്റെ മകനായി മെഷുല്ലാമിന്റെ മകനായ സല്ലുവും യരോഹാമിന്റെ മകനായ ഇബ്നയാവും മിക്രിയുടെ മകനായ ഉസിയുടെ മകൻ ഏലയും ഇബ്നയാവിന്റെ മകനായ രയുവേലിന്റെ മകനായ ഷഫത്യാവിന്റെ മകൻ മെഷുല്ലാമും തലമുറ തലമുറയായി അവരുടെ സഹോദരന്മാർ ആകെ തൊള്ളായിരത്തി അൻപത്തി ആറു പേരും ഈ പുരുഷന്മാരൊക്കെയും താന്താങ്ങളുടെ പിതൃഭവനങ്ങളിൽ കുടുംബത്തലവന്മാരായിരുന്നു പുരോഹിതന്മാരിൽ യഥയാവും യഹോയാരീബും യാഖീനും അഹീത്തൂബിന്റെ മകനായ മെരായൂത്തിന്റെ മകനായ സാദൂക്കിന്റെ മകനായ മെഷുല്ലാമിന്റെ മകനായ ഹിൽക്കിയാവിന്റെ മകനായി ദേവാലയാധിപനായ അസരിയാവും മൽക്കിയാവിന്റെ മകനായ പശൂരിന്റെ മകനായ യരോഹാമിന്റെ മകൻ അദായാവും ഇമ്മോരിന്റെ മകനായ മെഷില്ലേമിത്തിന്റെ മകനായ മെഷുല്ലാമിന്റെ മകനായ യഹസേരയുടെ മകനായ അദിയേലിന്റെ മകൻ മയശായിയും പിതൃഭവനങ്ങൾക്ക് തലവന്മാരായ അവരുടെ സഹോദരന്മാരും ആകെ ആയിരത്തി എഴുന്നൂറ്റി അറുപത് പേർ ഇവർ ദൈവാലയത്തിലെ ശുശ്രൂഷയുടെ വേലയ്ക്ക് ബഹുപ്രാപ്തന്മാർ ആയിരുന്നു ലേവ്യരിലോ മെരാരിയരിൽ അശബ്യാവിന്റെ മകനായ അസ്രീക്കാമിന്റെ മകനായ ഹശൂബിന്റെ മകനായ ഷെമയ്യാവും ബക്ബക്കരും ഹേറഷും ഗാലാലും ആസാഫിന്റെ മകനായ സിക്രിയുടെ മകനായ മീഖയുടെ മകൻ മഥന്യാവും യദൂഥുവിന്റെ മകനായ ഗാലാലിന്റെ മകനായ ശെമയ്യാവിന്റെ മകൻ ഒബദ്യാവും നെതോഫാത്തിയരുടെ ഗ്രാമങ്ങളിൽ പാർത്ത എൽക്കാനയുടെ മകനായ ആസയുടെ മകൻ ബെരഖ്യാവും വാതിൽക്കാവൽക്കാർ ശല്യൂമും അക്കൂബും തൽമോനും അഹീമാനും അവരുടെ സഹോദരന്മാരും ശല്യൂമും തലവനായിരുന്നു ലേവ്യപാളയത്തിൽ വാതിൽക്കാവൽക്കാരായ ഇവർ കിഴക്കുവശത്ത് രാജപടിവാതുക്കൽ ഇന്നുവരെ കാവൽ ചെയ്തു വരുന്നു കോരഹിന്റെ മകനായ എബ്യാസാഫിന്റെ മകനായ കോരയുടെ മകൻ ശല്ലൂമും അവന്റെ പിതൃഭവനത്തിലെ അവന്റെ സഹോദരന്മാരായ കോരഹീരും കൂടാരത്തിന്റെ ഉമ്മരപ്പടിക്കൽ കാവൽക്കാരായി ശുശ്രൂഷയുടെ വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്നു അവരുടെ പിതാക്കന്മാരും യഹോവയുടെ പാളയത്തിന് മേൽവിചാരകന്മാരായി പ്രവേശന പാലകരായിരുന്നു എലയാസാരിന്റെ മകനായ ഫീനഹാസ് പണ്ട് അവരുടെ അധിപനായിരുന്നു യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു മെസ്സേല്യമാവിന്റെ മകനായ സെഖരിയാവ് സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ കാവൽക്കാരനായിരുന്നു ഉമ്മരപ്പടിക്കൽ കാവൽക്കാരായി നിയമിക്കപ്പെട്ടിരുന്ന ഇവർ ആകെ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ അവർ തങ്ങളുടെ ഗ്രാമങ്ങളിൽ വംശാവലി പ്രകാരം ചാർത്തപ്പെട്ടിരുന്നു ദാവീദും ദർശകനായ ശമുവേലുമായിരുന്നു അവരെ അതത് ഉദ്യോഗത്തിലാക്കിയത് ഇങ്ങനെ അവരും അവരുടെ പുത്രന്മാരും കൂടാരനിവാസമായ യഹോവ അലയത്തിന്റെ വാതിലുകൾക്ക് കാവൽ മുറപ്രകാരം കാവൽക്കാരായിരുന്നു കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും ഇങ്ങനെ നാലു വശത്തും കാവൽക്കാരുണ്ടായിരുന്നു ഗ്രാമങ്ങളിലെ അവരുടെ സഹോദരന്മാർ ഏഴാം ദിവസം തോറും മാറി മാറി വന്ന് അവരോടുകൂടെ ഊഴക്കാരായിരുന്നു വാതിൽ കാവൽക്കാരിൽ പ്രധാനികളായ ഈ നാല് ലവ്യരും ഉദ്യോഗസ്ഥന്മാരായി ദൈവാലയത്തിലെ അറകൾക്കും ഭണ്ണാരത്തിനും മേൽവിചാരം നടത്തി കാവലും രാവിലെ തോറും വാതിൽ തുറക്കുന്ന മുറയും അവർക്കുള്ളതുകൊണ്ട് അവർ ദൈവാലയത്തിന്റെ ചുറ്റും രാപ്പാർത്തുവന്നു അവരിൽ ചിലർക്ക് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ വിചാരണ ഉണ്ടായിരുന്നു അവയെ എണ്ണിട്ട് അകത്തു കൊണ്ടുപോകുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്യും അവരിൽ ചിലരെ ഉപകരണങ്ങൾക്കും സകല വിശുദ്ധ പാത്രങ്ങൾക്കും മാവ് വീഞ്ഞ് കുന്തുരുക്കം സുഗന്ധവർഗം എന്നിവയ്ക്കും മേൽവിചാരകരായി നിയമിച്ചിരുന്നു പുരോഹിത പുത്രന്മാരിൽ ചിലർ സുഗന്ധ തൈലം ഉണ്ടാക്കും ലേവ്യരിൽ ഒരുത്തനായി കോരഹ്യനായ ഷെല്ലൂമിന്റെ ആദ്യജാതൻ മത്തിഥ്യാവിന് ചട്ടികളിൽ ചുട്ടുണ്ടാക്കിയ സാധനങ്ങളുടെ മേൽവിചാരണ ഉണ്ടായിരുന്നു കെഹാത്യരായ അവരുടെ സഹോദരന്മാരിൽ ചിലർക്ക് ശബത്തു തോറും കാഴ്ചയപ്പം ഒരുക്കുവാനുള്ള ചുമതല ഉണ്ടായിരുന്നു ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ പ്രധാനന്മാരായ ഇവർ സംഗീതക്കാരായി ആകാരങ്ങളിൽ പാർത്തിരുന്നു അവർ രാവും പകലും തങ്ങളുടെ വേലയിൽ ഭാരപ്പെട്ടിരുന്നതുകൊണ്ട് മറ്റ് ശുശ്രൂഷകളിൽ നിന്ന് ഒഴിവുള്ളവരായിരുന്നു ഈ പ്രധാനികൾ ലേവ്യരുടെ പിതൃഭവനങ്ങൾക്ക് തലമുറ തലമുറയായി തലവന്മാരായിരുന്നു അവർ യെരുശലേമിൽ പാർത്തുവന്നു ഗിബയോനിൽ ഗിബയോന്റെ പിതാവായ എയ്യേലും അവന്റെ ഭാര്യയ്ക്ക് മയക്ക എന്നു പേർ അവന്റെ മൂത്ത മകൻ അബ്ദോൻ സൂർ കീഷ് ബാൽ നേർ നാദാബ് ഗദോർ അഹിയോ സെഖരിയാവ് മിക്ലോത്ത് എന്നിവരും പാർത്തു മിക്ലോത്ത് ഷിമേയാമിനെ ജനിപ്പിച്ചു അവർ തങ്ങളുടെ സഹോദരന്മാരോട് കൂടെ യെരുസലേമിൽ തങ്ങളുടെ സഹോദരന്മാർക്കെതിരെ പാർത്തു നേർ കീശിനെ ജനിപ്പിച്ചു കീശ് ഷൌലിനെ ജനിപ്പിച്ചു ശൗൽ യോനാഥാനെയും മൽക്കീഷുവെയും അബീനദാബിനെയും യേശ്ബാലിനെയും ജനിപ്പിച്ചു യോനാഥാന്റെ മകൻ മെരിബാൽ മെരിബാൽ മീഖയെ ജനിപ്പിച്ചു മീഖയുടെ പുത്രന്മാർ Pithon Melech Tahrea Ahaz Ahaz യാരയെ ജനിപ്പിച്ചു യാര അലേമത്തിനെയും അസ്മാവത്തിനെയും സിമ്രിയെയും ജനിപ്പിച്ചു സിമ്രി മോസയെ ജനിപ്പിച്ചു മോസ ബിനയെ ജനിപ്പിച്ചു അവന്റെ മകൻ രഫയാവ് അവന്റെ മകൻ എലാസ അവന്റെ മകൻ ആസേൽ ആസേലിന് ആറു മക്കൾ ഉണ്ടായിരുന്നു അവരുടെ പേരുകൾ അസ്രീക്കാം ബെക്രു ഇസ്മയേൽ ഷെരിയാവ് ഒബദ്യാവ് ഹാനാൻ ഇവർ ആസേലിന്റെ മക്കൾ